പദപാഠം വരിവോധാതമ ഭവ മംഹിഷ്ഠ വൃത്രഹന്തമ പരുഷി രാധ മഘോനാം വരിവോധാതമ ഭവ മംഹിഷ്ഠ വൃത്രഹന്തമ പരുഷി രാധ മഘോനാം വരിവോധാതമ ഭവ മംഹിഷ്ഠ വൃത്രഹന്തമ പരുഷി राधा मघोनाम्